പ്രധാന ഫലസ്തീന് സിറിയ ലബനാനടക്കമുള്ള അന്ന് പ്രവാചകൻ ഷാം എന്ന് പ്രത്യേകിക്കുന്നത് ഇന്നത്തെ ജോർദാൻ സിറിയ അടക്കമുള്ള ലബനാനടക്കമുള്ള ഇറാഖിന്റെയും ഷാമിന്റെയും ഇടയിൽ നിന്നതാ ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്തനെ നല്ലാണ്ട് റസൂല് പരിചയപ്പെടുത്തിയ അന്തിവക്കത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാണ്ട് റസൂല് കാവലിനെ തേടിയ അള്ളാഹുമ്മ ഇന്നാൻ ഊതുവിക്കമിന് ഫിത്തിനത്തിൽ മഹിയ വൽമമാർ ونعوذ بك من فتنة المسيح الدجال അള്ളാഹുവേ ജീവിതത്തിന്റെ മരണത്തിന്റെ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ ഒരൗദിക്കുമിന് ഫിത്തിനത്ത് തെജാലിന്റെ ഫിത്തിനയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അള്ളാന്റെ റസൂൽ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റതിയല്ലാഹുനയോട് എപ്പോഴും പറയുമായിരുന്നു അത്ര ആയിഷ ലോകം വരുന്ന എനിക്ക് ശേഷം വരാനിരിക്കുന്ന ഇസ്ലാമിക സമൂഹം കാണുന്ന ഏറ്റവും വലിയ ഫിത്തിന അത് ഹുറൂജു മസീഹി ദജ്ജാൽ ഇറാഖിന്റെ ഭാഗത്ത് നിന്നാണ് ദജാല് പുറപ്പെടുന്നത് ആ ദജാല് ലോകത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ വലത് കയ്യിൽ നരകമാണ് ഇടത് കയ്യിൽ സ്വർഗമാണ് അവന്റെ യഥാർത്ഥ സ്വർഗം നമ്മൾ യഥാർത്ഥ നരകമാണ് അവന്റെ കയ്യിലിരിക്കുന്ന നരകം അല്ലാന്റെ യഥാർത്ഥ സ്വർഗമാണ് ആ ദജാൽ ആദ്യം ഞാൻ അള്ളയാണെന്ന് വാദിക്കാൻ തുടങ്ങും ഞാനാണ് അള്ള വിശ്വസിക്കട എന്ന് പറഞ്ഞ് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളിടയിൽ തെറ്റാതെ പറയും ഞാനാണ് അള്ളാ എന്നിട്ട് അള്ളയാണെന്ന് തെളിയിക്കാൻ അമാനുഷികമായ കുറെ കാര്യങ്ങൾ കാണിക്കും ആകാശത്ത് തീമട പെയ്യിക്കുമത്രേ കാറ്റ് വർഷിപ്പിക്കുമത്രേ ആകാശത്ത് നിന്ന് ദജ്ജാല് തീമട പെയ്യിപ്പിക്കും ഒരു മനുഷ്യനെ പിടിച്ച് രണ്ടായിട്ട് കീറിയിട്ട് ആ കീറിയ മനുഷ്യനെ ഒട്ടിച്ച് ചേർത്തിട്ടിരുന്നേക്കാൻ ദജ്ജാല് പറയുമ്പോ രണ്ടായി വലിച്ചു കീറിയ മനുഷ്യനെ ഒട്ടിച്ച് കാണിച്ചതിനേൽപ്പിച്ചു വിട്ടിട്ട് പറയും ഞാനാണ് ഞാനാണ് അള്ളാ ഞാനാണ് അള്ളാ എന്ന് പറഞ്ഞ് ദജ്ജാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ മുകളിലൂടെ ഇസ്ലാമിക സമൂഹത്തിന്റെ മുകളിലൂടെ തേരോട്ടം നടക്കുമ്പോ വിശ്വസിക്കാത്ത മുസ്ലിമീങ്ങളെ തീയിലോട്ട് വലിച്ചെറിയുമ്പോ തീക്കാത്തടിച്ചു വീശുമ്പോ ദജ്ജാൽ നിന്ന് പുറപ്പെടുക ഇറാഖിൽ നിന്ന് പുറപ്പെടുകയാണ് ഇസ്ലാമെന്ന എത്തുമ്പോ ദജ്ജാലിന്റെ പുറകെ എഴുപത്തിരണ്ടായിരത്തോളം ജൂതന്മാര് പുറകെ കൂടും സഹോദരങ്ങള് സഹോദരങ്ങൾ പലിശകള് ഇന്നും പലസ്തീനിന്റെ മക്കളെ തച്ച് തകർക്കുന്ന ജൂതപ്പലിശകള് ആ ജൂതപ്പലിശകള് തച്ചാറിന്റെ പുറകിൽ അണിനിരക്കാനുള്ളവരാണ് എഴുപത്തിരണ്ടായിരത്തോളം ജൂതന്മാരകപ്പടി സേവിക്കുമ്പോ ദജാലത ആ ദജാല് ലോകത്തുകൂടി കൂടി കടന്നു കയറ്റം നടക്കുമ്പോ ഇസ്ലാമിക സമൂഹം മുഴുവനും പേടിച്ചരണ്ട് നിൽക്കുമ്പോ ഇമാ മഹദിയോട് ജനങ്ങൾ പറയും ഇമാ മഹദിയെ ഇതാ ദജാല് പുറപ്പെട്ടിരിക്കുകയാണ് ഇതാ ദജാല് പുറപ്പെട്ടിരിക്കുകയാണ് ഇമാം അലൈഹി മുസ്ലിമീങ്ങളുടെ സേനയുമായി ദജ്ജാലിനെ നേരിടാൻ ഇമാം പുറപ്പെടുന്നു ഇമാം പുറപ്പെട്ട് പുറപ്പെട്ട് ഇമാം അലൈഹി സ്വലാത്തു വസ്സലാമും മുസ്ലിമീങ്ങളും അതാ ഫലസ്തീനിലെ ദിമിഷ്കിലെ പള്ളിയിലെത്തി അസര നമസ്കാരത്തിന്റെ സമയമാകുമ്പോ ദിമിഷ്കിലെ പള്ളിയിലെത്തിയ ഇമാം അലൈഹി സ്വലാത്തു വസ്സലാം അതാ അസറിന്റെ സമയമായി ദിമിഷ്കിലെ പള്ളിയിൽ കയറിയിട്ട് ഇമാം മഹദി പറയും ഇക്കാമയും ബാങ്ക് വിളിക്കുക ദിമിഷ്കല പള്ളിയിൽ അസറിന്റെ ബാങ്ക് മുടങ്ങി ഇക്കാവത്ത് കൊടുക്കാൻ വേണ്ടി ഇമാം മഹദി ഒന്നാമത്തെ സത്തിലും മുസ്ലിമീങ്ങൾ മുഴുവനും ദിമിഷ്കിലെ പള്ളി മുഴുവനും വല്ലാതെ നിറഞ്ഞിരിക്കുമ്പോ അതാ ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള സമയത്തിലിരിക്കുമ്പോ പെട്ടെന്നതാ ആകാശത്ത് നിന്നൊരു വല്ലാത്ത ശബ്ദം കേൾക്കുന്നു സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുക ആകാശത്ത് നിന്നൊരു വല്ലാത്ത ശബ്ദം കേൾക്കുന്നു ഇക്കാമത്തും പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലിരിക്കും ജീവിക്കുന്ന ഇമാമകതിയും മുസ്ലിമീങ്ങളും ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ ദിമിഷ്കല പള്ളിയുടെ വാതിലിലൂടെ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് നോക്കുമ്പോ അതാ ആകാശം മുഴുവനും വെള്ളിത്താരകങ്ങൾ മിന്നിത്തിളങ്ങുന്നു ഭൂമി മുഴുവനും പ്രകാശിച്ചതുപോലെ ആകാശത്ത് നിന്നൊരു വല്ലാത്ത പ്രകാശം ഭൂമിയിലേക്ക് ഇറങ്ങിയതുപോലെ ഭൂമി മുഴുവനും ഒരു തവള പ്രകാശത്തിൽ കുളിച്ചതുപോലെ ആകാശലോകത്തിന്റെ മാറിടം കീറിക്കൊണ്ട് അലി ഇസ്ലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് മലക്കുകളതാ ഭൂമിയിലോട്ടിറങ്ങുന്നു ആ ലക്ഷക്കണക്കിന് മലക്കുകളുടെ തൊട്ടുപുറകിലതാ സൂര്യബോധത്തോടുകൂടി ബഹുമാനപ്പെട്ട നബി അതാ ലക്ഷക്കണക്കിന് നബി നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് മലക്കുകളുടെ അകമ്പടിയോടുകൂടി ദിമിഷ്കല പള്ളിയുടെ ഇടത്തെ ഭാഗത്തുള്ള വെള്ളമിനാരത്തില് നിമ്മിനാരത്തിൽ ബൈവാ വാക്കിലെ പള്ളിയുടെ വെള്ളമിനാരത്തില് ഇടത്തെ ഭാഗത്തെ വെള്ളമിനാരത്തില് ബഹുമാനപ്പെട്ട ഈസാ നബി ലോകം കാത്തിരുന്ന ഈസാ നബി കുരിശിൽ തറച്ചെന്ന് പറഞ്ഞ ഈസാ നബി കുത്തു കുടിച്ചു മുടിയെന്ന് ജൂതന്മാര് പറഞ്ഞ ഈസാ നബി ഈസാ നബിയതാ വെള്ളിമേഘങ്ങളുടെ നടുവിൽ എന്നെ കൊന്നിട്ടില്ലടാ എന്നെ ക്രൂശിച്ചിട്ടില്ലടാ ഇതാ ഞാൻ ഇറങ്ങി വരുന്നു എന്ന് ചരിത്രത്തിന്റെ ദശാസന്ധിയില് ബഹുമാനപ്പെട്ട ഈസ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നെന്ത് മിഷ്കിലപ്പള്ളിയുടെ ഇടത്തെ മിനാരത്തിലൊരു ഗോവണിയുണ്ട് ബഹുമാനപ്പെട്ട ഈ സാനബിക്ക് പള്ളിയിലേക്ക് ഇറങ്ങി വരാ ആളുകൾ മുഴുവൻ മുസ്ലിമീങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ മറിയമിന്റെ പുത്രൻ ബത്തിലഹേമിന്റെ പുത്രൻ ഈ സാനബി അലൈഹി സ്വലാത്തു വസ്സലാം പള്ളിയിലോട്ട് കടന്നു വരുമ്പോ ഇമാ മഹദി ഓടിച്ചെന്നിട്ട് മുസാബഹത്ത് ചെയ്യുന്നു ഒരു ചരിത്രത്തിന്റെ അനിവാര്യത പോലെ പള്ളിയിൽ ഇക്കാമത്ത് മുടങ്ങി തുടങ്ങി ഇമാം മഹദി നിങ്ങൾ ഇമാമത്ത് നിൽക്കണേ ഈ സാനവിയെ നിങ്ങൾ ഇമാമായി നിൽക്കണേ ഈ സാനവി പറയുമില്ല ഇല്ല ഇല്ല സല്ലിബിന്ന നിങ്ങൾ ഇമാമായി നിൽക്കുക ഇമാം മഹദി നിമിഷ്കല ഇമാമായി നിൽക്കും ഇമാം മഹദിയുടെ പുറകു ഭാഗത്ത് കൈകെട്ടിക്കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കാരം നിർവഹിക്കുമെന്ന് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത സാബിറ് സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി ലോകാവസാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് ഈസാ നബി തിരിച്ചു വരിക എങ്ങനെ ഈസാ നബി തിരിച്ചു വന്നു ഇത് ചരിത്രത്തിലെ ഒരു വലിയ പ്രശ്നമാണ് കാരണം ക്രൈസ്തവ സമൂഹം പറഞ്ഞു ഈസാ നബി ജൂതന്മാര് പറഞ്ഞു ഈസാ നബിയെ ഞങ്ങൾ കൊമ്മു ഈസ ചത്തു ജൂതന്മാർക്ക് ഏറ്റവും ദേഷ്യമുള്ള പ്രവാചകന ഈസാ നബി ജൂതന്മാര് പറഞ്ഞു ഈസാ നബിയെ കൊന്നത് ജൂതന്മാരാണല്ലോ ഈസാ നബിയെ കൊന്നത് ജൂതന്മാരാണ് യൂദാസിനെ വിലക്കെടുത്ത് മുപ്പത് വെള്ളിക്കാശ് കൊടുത്ത് യൂദാസിന് യൂദാസും കൊടുത്ത മുപ്പത് വെള്ളിക്കാശ് എങ്ങനെയുള്ള കാശായിരുന്നു ഇന്നത്തെ വെള്ളി യൂദാസിന് മുപ്പത് വെള്ളിക്കാശ് കൊടുത്തു തന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കാൻ യൂദാസിന് ജൂതന്മാര് കൊടുത്ത വെള്ളിക്കാശ് എങ്ങനെയുള്ള കാശായിരുന്നു യൂദാസിന് കൊടുത്ത വെള്ളിക്കാച്ചിന്റെ ഒരു ഭാഗത്ത് ഒരു ദേവന്റെ ചിത്രമാണ് മറുഭാഗത്ത് കഴുകന്റെ ചിത്രവും യൂദാസിന് കൊടുത്ത വെള്ളിക്കാശ് എങ്ങനെയായിരുന്നു ഒരു ഭാഗത്ത് ദേവന്റെ ചിത്രം മറുഭാഗത്ത് കഴുകന്റെ ചിത്രം പുഞ്ചിരിച്ചുകൊണ്ട് കടുത്തറുത്തതിന് യൂദാസിന് കിട്ടിയ പ്രതിഫലം ദേവന്റെ പുഞ്ചിരിയോടെ കഴുകന്റെ കണ്ണ് കണ്ട യൂദാസ് എന്നായിരുന്നു ചരിത്രം എൻസൈക്ലോപീഡിയയിൽ അങ്ങനെ പറയുന്നു ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ തീരുമാനിച്ചു ജൂത സമൂഹം ആ കഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചരിത്രമൊക്കെ ഖുർആൻ പറയുന്നു അപ്പൊ അതും കൂടി ഒറ്റ കാര്യം ഇതിന്റെ അള്ളാഹു എന്തിനാണ് ഈസാ നബിയെ രണ്ടാമത് ഇറക്കുന്നത് ഖുർആൻ ഖുർആൻ എന്ത് പറയുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജന്മം കൊണ്ട് തന്നെ ധാരാളം പ്രത്യേകതയുള്ള ആളാണ് വാപ്പയില്ലാതെ ജനിക്കപ്പെട്ട ആളാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂലോകത്ത് ധാരാളം ധാരാളം അത്ഭുതങ്ങൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമൻ അള്ളാഹു ധാരാളം ورسولنا إلى بني إسرائيل عني أخلق لكم من الدين هيئة الطير فأنفخ فيه فيكون طيرا بإذن الله وأبرئ لكم أهم العبرة وأهي الموتى بما تأكلون وما അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ ഈസാ നബിക്ക് അള്ളാഹു കൊടുത്ത എന്താ ഏതെങ്കിലും കളിമണ്ണ് കൊണ്ടൊരു പക്ഷി ഉണ്ടാക്കിയിട്ട് ഈസാ നബി ആ പക്ഷിയോടൊന്ന് പറക്കാൻ പറഞ്ഞാൽ ആ പക്ഷിയുടെ മുകളിലേക്ക് ഈസാ നബി ഒന്ന് ഊതിക്കഴിഞ്ഞാൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ പക്ഷി തയക്കൂനു തൈറം വീലിനില്ല ആകാശത്തുകൂടി ചിറകുകൾ ഉപയോഗിച്ച് പറന്നു പോകുമായിരുന്നു മാത്രമോ ഇത് മാത്രമല്ല മൗത്താബി ഇതിനില്ല മരിച്ചു കിടക്കുന്ന ആളുകളോട് ഈസാ നബി എഴുന്നേക്കാൻ പറഞ്ഞാൽ അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടി മരിച്ചു കിടക്കുന്നവരെ ഈസാ നബി അത്രേ ഇത് കണ്ട ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലോട്ട് കടന്നു വന്നപ്പോ ജൂതന്മാർക്ക് വിരളി പിടിച്ചു ഒരിക്കൽ ഈസാ നബിയുടെ അടുക്കൽ വന്നിട്ട് ഒരു സംഭവം ഖുർആൻ പറയുന്നുണ്ട് ഈസാ നബിയുടെ അടുക്കൽ വന്നിട്ട് ജൂതന്മാർ ചോദിച്ചു അത്ര ഈസാ മരിച്ചിട്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞു പോയ എന്നെ നിനക്ക് കുടിമാടത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിയോ ഈസ മൂന്ന് ദിവസം കഴിഞ്ഞ ആള് ഈസാ നബി ഒരു യാത്ര പോയി മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഈസാ നബിയുടെ ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ മകള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈസാ നബിയോട് വിവരം പറഞ്ഞപ്പോ ഈസാ നബി പറഞ്ഞു നിന്റെ പിതാവിന്റെ കബർ കാണിച്ചു തരിക മൂന്ന് ദിവസം മുമ്പ് മരണപ്പെട്ടു പോയതുണ്ട് കൂട്ടുകാരന്റെ കബറിടത്തിന്റെ ചാരത്ത് നിന്നിട്ട് ഈസാ നബി പറഞ്ഞു അത്ര കുമ്പി ഇതിനില്ല അള്ളാന്റെ അനുമതിയോടെ എഴുന്നേൽക്കുക മരിച്ചുപോയ മനുഷ്യൻ കബറിടത്തിന്റെ മണ്ണ് മാറ്റിയിട്ട് എഴുന്നേറ്റ് വരുമ്പോ ബഹുമാനപ്പെട്ട ഈസാ നബി സലാത്തു വസ്സലാ സഹോദരങ്ങളെ വിലാപയാത്ര നടന്നു പോവുകയാണ് ഒരു മനുഷ്യൻ ഈസാ നബിയുടെ കാലത്ത് മരിച്ചു അയാളുടെ വിലാപയാത്ര കബറടക്കാൻ കൊണ്ടുപോവുകയാണ് ആ മരിച്ച മനുഷ്യന്റെ മുമ്പിൽ നിന്നിട്ട് ഭാര്യ മക്കൾ പൊട്ടിക്കരയുകയാണ് ആ സമയത്താണ് ഈസാ നബി കടന്നു വരുന്നത് ദുഃഖാർത്തയായ ഭാര്യ സന്താനങ്ങൾ ചോദിച്ചു അത്രേ അത്ഭുതങ്ങൾ കാണിക്കുന്ന മഹാത്മാവേ ഈസാ നബിയെ ഞങ്ങളുടെ ഈ മരിച്ചുപോയ പിതാവിനെ ഒരിക്കൽ കൂടി ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ ഈസാ നബി മഞ്ചക്കിലേക്ക് നോക്കിയിട്ട് മരിച്ച് മലർന്നു കിടക്കുന്ന വെള്ളത്തുണിയിൽ കിടന്നു കിടക്കുന്ന മയ്യത്തിനോട് പറഞ്ഞു കൊമ്പി ഇതിനെല്ലാം ദജ്ജാലുമായിട്ടുള്ള ഈസാനബിയുടെ യുദ്ധം അറിയണമെങ്കിൽ ഇതുകൂടി പഠിക്കണം ഇത് പറയേണ്ട താമസം ആളുകളെ ചുമന്നു കൊണ്ടുപോകുന്ന സന്തൂക്ക് കെട്ടിലിന്റെ മുകളില് മരിച്ചുപോയ ആൾ എഴുന്നേറ്റ് നിന്നു വൻ സന്തക്ക് ചുമന്നു കൊണ്ടുപോയവർ പേടിച്ച് രണ്ട് സന്തൂക്ക് കെട്ടിലും താടയിട്ടിട്ട് വിറങ്ങി എന്നാണ് ആ മനുഷ്യനാണെങ്കിലോ കപ്പം തുണിയെല്ലാം അടിച്ചു മാറ്റിയിട്ട് എഴുന്നേറ്റ് നിന്നു നേരെ ചിരിച്ചിട്ട് ഉറജ ഉറജ ഇലാ വാതിലേ അയാൾ തന്റെ വീട്ടിലോട്ട് പോകാൻ തുടങ്ങി ആ സമയത്ത് ഈസാ നബി പറഞ്ഞു ആ സമയത്ത് ഈസാ നബി പറഞ്ഞു എവിടേക്ക് പോവുകയാ ഞാൻ എന്റെ വീട്ടിലോട്ട് പോവുകയാ ഏയ് പഠിത്തമിലിസരീ ഈ കട്ടിലും കൂടെ എടുത്തുകൊണ്ടുപോവുക ഇതിനെ ആരാണ് എടുത്തുകൊണ്ടുപോ പോകുന്നത് തന്നെ ചുമന്നുകൊണ്ട് വന്ന കട്ടില് തലയിൽ ചുമന്നുകൊണ്ട് ആ മനുഷ്യൻ തിരിച്ചുപോയി ജൂതന്മാർക്ക് വിരളി പിടിക്കാൻ തുടങ്ങി ആയിരക്കണക്കിന് ആളുകൾ മൂച്ചത്ത് കണ്ടിട്ട് ഇസ്ലാമിലോട്ട് വരുന്നു ജൂതന്മാര് വെള്ളുവിളിച്ചു ഈസാ മരിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞവരെയല്ലേ നിനക്ക് ജീവിപ്പിക്കാൻ കഴിയോ അങ്ങനെ എങ്ങാനും നിനക്ക് അമാനുഷ ശക്തിയുണ്ടെങ്കിൽ സാഹീലന സാമബിനനോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചു മരിച്ചുപോയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനായ സാമിനെ കബറിടത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരുമോ സാമ മരിച്ചിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു ഇസാനബി നബി പറഞ്ഞു എവിടെയാണ് സാമിന്റെ കബറൊന്ന് കാണിച്ചു തരുമോ ആളുകൾ സാമിന്റെ കബർ കാണിച്ചു കൊടുത്തു ആ കബറിന്റെ അടയാളം പോലും അവിടെ ബാക്കിയില്ല മരിച്ചിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ മണ്ണ് മണ്ണോട് ചേർന്നു പോയ അവശിഷ്ടങ്ങൾ ബാക്കിയില്ലാത്ത സാമിന്റെ കബറിന്റെ അടുക്കൽ ഈസാ നബി നിന്നു ആളുകൾ മുഴുവനും അത്ഭുതത്തോടെ സ്തബ്ധരായി നിൽക്കുമ്പോ ആ കബറിലേക്ക് നോക്കിയിട്ട് ഈസാനബി പറഞ്ഞു പത്രേ കുമ്പി ഇതിനില്ല കുമ്പി ഇതിനില്ല അനുമതിയോടെ എഴുന്നേൽക്കുക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ നബിയുടെ മകനായ സാമു കബറിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നിന്നവത്രേ കണ്ടുനിന്ന ആളുകൾ ഒന്നടങ്കം പറഞ്ഞു അശ്വതുവല്ല ഇലാക ഇല്ലല്ല വാനഴി സാറുഹുള്ള ആയിരക്കണക്കിന് ആളുകളാണെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് മുസ്ലിമായത് ഈസാ നബി നൂഹിന മകനായ നബിയുടെ മകനായ സാമിനോട് പറഞ്ഞു സാമേ എന്റെ മോചിതത്തിൽ ആളുകൾ സംശയം പ്രകടിപ്പിച്ചപ്പോ നിന്നെ ഞാൻ കബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതാണ് ഇനി നീ കബറിലേക്ക് തന്നെ മരിച്ചിട്ട് തിരിച്ചു പോയിക്കൊള്ളുക ആ സമയത്ത് നൂഹ്നബിയുടെ മകനായ സാമു പറഞ്ഞതത്രേ ഇല്ല ഈസാ നബിയെ ഞാൻ ഇനി കബറിലേക്ക് തിരിച്ചു പോകുന്ന പ്രശ്നമില്ല ഞാൻ മരിച്ചു കിടന്നതല്ലേ ഞാൻ മരണമറിഞ്ഞവനല്ലേ എന്തിനാണ് നിങ്ങൾ എന്നെ എതിരേൽപ്പിച്ചത് ഇനി ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല ഈസാ നബി വല്ലാതെ വിഷമവൃത്തത്തിലായി എന്തേ തിരിച്ചു പോകുന്നില്ലേ ആ സമയത്ത് സാമ പറഞ്ഞ ഒരു മറുപടി സന്ദർഭോചിതമായിട്ട് എന്റെ പ്രിയപ്പെട്ട സദസ്സിനോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സാമ പറഞ്ഞുവത്ര ഈസാ നബിയെ തിരിച്ചു പോകാൻ മടിയുണ്ടായിട്ടല്ല എനിക്ക് ജീവിക്കാൻ ഒരിക്കൽ എന്നോട് കൊതിയുണ്ടായിട്ടല്ല എനിക്കിനി മരിക്കാൻ മനസ്സില്ല ഈസാ നബിയെ കാരണം എന്തെന്നറിയുമോ ഒരൊറ്റ പ്രാവശ്യം മരണത്തിന്റെ വേദന ഞാൻ അനുഭവിച്ചവനാണ് സക്കറാത്തിന്റെ വേദന എന്തെന്ന് ഞാൻ അനുഭവിച്ചവനാണ് ഇനി ഒരിക്കൽ കൂടി സക്കറാത്ത് അനുഭവിക്കാൻ ഇനി ഒരിക്കൽ കൂടി മരണത്തിന്റെ വേദന അനുഭവിക്കാൻ എനിക്ക് കഴിയില്ല ഈസാ മരണവേദന എങ്ങനെയാണ് ഒന്നനുഭവിച്ചവൻ പിന്നെ ഒന്നുകൂടി അനുഭവിക്കാൻ നട്ട നഷ്ടപ്പെട്ടു പോകും ഒരിക്കൽ കൂടി സക്കറാത്തിന്റെ വേദന അനുഭവിക്കാൻ എനിക്ക് കഴിയില്ല ഈ സാനതിയെ അതുകൊണ്ട് ഞാൻ മരിക്കണമെങ്കിൽ അല്ലാത്തൊഴീതനീ സക്കറാത്ത് മൗത്ത് സാനിയാ ഇനി ഒരിക്കൽ കൂടി എനിക്ക് മരണവേദന ഒഴിവാക്കി തരുമോ സഹോദരങ്ങളെ ഇങ്ങനെ അത്ഭുതങ്ങളുടെ പരമ്പര തീർത്ത ഈസാനബി ഈസാനബിയെ കൊല്ലാൻ തീരുമാനിച്ചു ജൂതന്മാർ ഐസാനബി അലൈഹി വസ്സലാമിനെ പോലെ ധാരാളം ആളുകളുണ്ട് ഏതാണ് ഈസാ നബി എന്ന് തിരിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ടാണ് യൂദാസിന് മുപ്പത് വെള്ളിക്കാശ് കൊടുത്തത് ഈസാ നബിയും അപ്പോസ്തലന്മാരും ഈസാ നബിയുടെ അതേ ചായയുള്ള ധാരാളം ആളുകളുണ്ട് യൂദാസിന് വെള്ളിക്കാശ് കൊടുത്തത് എന്തിനെന്നറിയുമോ ഗുഹയ്ക്കകത്ത് ഈസാ നബിയും കൂട്ടുകാരും ഇരിക്കുകയാണ് കൊല്ലാൻ വേണ്ടി ജൂതന്മാര് വരുമ്പോ യഥാർത്ഥ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം മുപ്പത് വെള്ളിക്കാശിന് യൂദാസിന് വിലക്കെടുത്തു ജൂതന്മാര് ഈസാ നബിയെ കൊല്ലാൻ ഗുഹക്കകത്തേക്ക് കയറിയപ്പോ ആ സമയത്ത് യൂദാസ് ഇന്നാളാണ് ഈസാ നബി എന്ന് പറയാൻ കൈ ചൂണ്ടിയപ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ മറിയമ റസൂലല്ലാ യൂദാസ് ചൂണ്ടിക്കാണിച്ച ആളെ ജൂതന്മാര് പിടിച്ചുകെട്ടി ആ പിടിച്ചുകെട്ടിയ ജൂതന്മാര് ആ പിടിച്ചുകെട്ടിയ ജൂതന്മാര് കാൽവരി പർവ്വതത്തിന്റെ മുകളില് ആ യുദാസ് ചൂണ്ടിക്കാണിച്ച ആളെ കൊണ്ടുപോയി കുരിശിൽ തറച്ചു ആ മനുഷ്യനെ ആണി കൊണ്ടും മുള്ളാണി കൊണ്ട് കുരിശിൽ തറച്ചു രാത്രി സമയത്ത് ക്രിസ്ത്യവ ക്രൈസ്തവ സഹോദരങ്ങൾ വന്നു നോക്കുമ്പോ ഈസാ നബിയെ കാണുന്നില്ല ക്രൈസ്തവര് പറഞ്ഞു ജൂതന്മാര് ഈസയാണ് കുരിശിൽ തറച്ചത് ജൂതന്മാര് പറഞ്ഞു ഞങ്ങൾ ഈസയെ കൊന്നു ഞങ്ങൾ യേശുവിനെ കൊന്നു അള്ളാണ്ട് വിശുദ്ധമായ ഖുറാനിൽ അള്ളാഹു തറക് ഇല്ല നബിയേ ഇല്ല നബിയേ ഇല്ല നബിയേ അവിടെ രണ്ടുപേരുടെയും വാദം തെറ്റാണ് നബിയേ അള്ളാഹുവിന്റെ ഖുറാൻ പറഞ്ഞു ഇല്ല വമാ കത്തലൂ വമാ സലബൂ അള്ളാന്റെ ഖുർആൻ വ്യക്തമായി പറഞ്ഞില്ല ഈസാനബിയെ ജൂതന്മാര് കൊന്നിട്ടില്ല ഈസാനബിയെ യേശു ക്രിസ്തുവിനെ ആരും കുരിശില് തറച്ചിട്ടുമില്ല വലാക്കിന് ശുദ്ധിഹലവും യൂദാസിന് ആള് മാറിപ്പോയതാണ് അള്ളാഹു സുബാനഹുവത്തല തന്റെ പ്രവാചകനെ രക്ഷപ്പെടുത്തി യൂദാസ് ചൂണ്ടിക്കാണിച്ചത് യഥാർത്ഥ ഈസാനബിയല്ല അല്ല പറയുന്ന ബൽ ഈസാ ഞാൻ എന്റെ അടുക്കലേക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ചു ഈസയെ ഞാൻ എന്റെ അടുക്കലേക്ക് വിളിച്ചിരിക്കുകയാണ് എന്റെ അടുക്കൽ ഈസാ നബി സുഖവാസത്തിലാണ് വെള്ളവിനാരം പണിതുകൊള്ളുക ലോകാവസാനത്തിന്റെ അടയാളമായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വരുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ അള്ളാന്റെ ഖുർആൻ പറഞ്ഞു ഈസാ നബിയെ കൊന്നിട്ടുമില്ല കുരിശിന് തറച്ചിട്ടുമില്ല പിന്നെന്തു പറ്റി വലാക്കിൻ ശുദ്ധിഹല് അവർക്ക് ആള് മാറിപ്പോയി ഈസാ നബിയെ പോലെ ഇരിക്കുന്ന ധാരാളം ആളുകളുണ്ട് യുദാസ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് യഥാർത്ഥ ഈസാ നബിയല്ല ഈസാ നബിയെ അള്ളാഹു അടുക്കിലേക്ക് ഉയർത്തി ആ ഉയർത്തിയ ഈസാ നബി അലിഹിസ്സലാത്തു വസ്സലാമാണ് ദിമിഷ്കിലെ പള്ളിയിലെ വെള്ളമിനാരത്തിൽ ഇന്നും ദിമിഷ്കിലെ പള്ളിയുടെ ഇടത്തെ പ്രാവകത്തെ വെള്ളമിനാരത്തിൽ ഗോവണി കാണാം ഈ നബിക്ക് ഇറങ്ങി വരാൻ അള്ളാഹു സുബാനഹൂവത്താല ആ സമയത്താണ് ജീവിക്കാൻ കഴിഞ്ഞതെങ്കിൽ അവിടെ വരെയാണ് നമ്മുടെ ആയുസെങ്കിൽ അള്ളാഹു സുബാനഹൂവത്താല ഈമാനോട് ഈസാ പുറകിൽ അണിനിരക്കുന്ന യഥാർത്ഥ മുത്തക്കിങ്ങൾ അള്ളാഹുപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്താ അമീനൊരു പവറില്ലാത്തത് ഒരു പ്രവാചകനെ നമുക്ക് നേരിട്ട് കണ്ടുകൂടെ നമുക്ക് അത് കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു പ്രവാചകനെ നമുക്ക് നേരിട്ട് കണ്ടുകൂടെ റൂഹുല്ലാഹി ഈസാ നബി അലഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാന്റെ റസൂല് വരുന്നതിന് അഞ്ഞൂറ് വർഷം മുമ്പ് വന്നു പോയ ആളാണ് ഈസാ നബി ഈസാ നബിയുടെയും അള്ളാന്റെ റസൂലിന്റെയും ഇടയിലുള്ള വർഷം വെറും അഞ്ഞൂറ് വർഷത്തെ കാലഘട്ടമാണ് ക്രൈസ്തവ സമൂഹവും ഇസ്ലാമിക സമൂഹവും തമ്മിലുള്ള ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഇവിടെയാണ് അള്ളാന്റെ ഖുർആൻ എന്റെ ശബ്ദം കേൾക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാന്റെ ഖുർആൻ പറഞ്ഞു ഈസാ നബിയെ കുരിശിൽ തറച്ചിട്ടുമില്ല ഈസാ നബിയെ കൊന്നിട്ടില്ല ഈസാ നബിയെ കൊന്നു എന്ന് പറഞ്ഞതാരാ ആ മറുപടി പറയും ചുമ്മാ ഉറങ്ങ ഏ ഇത് ഇങ്ങനെയാണ് ഞാൻ വേറെ പറയില്ല ഈസാ നബിയെ കൊന്നു എന്ന് പറഞ്ഞാരാ ഇത് ചുമ്മാ ചരിത്രമോ അല്ലെങ്കിൽ എന്ന് പറയണമല്ല അത് കേട്ടിങ്ങനെ ചുമ്മാ കേട്ടിരുന്നാ മതി ഇത് ഇനി വരാനിരിക്കുന്ന സംഭവമാണ് ഒരു നിമിഷം പോലും ഒരു തരി പോലും ഇതിനകത്ത് നമുക്ക് സന്ദേഹമില്ല ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുമ്പോൾ ഒരു ചരിത്രം മറ്റൊരു ചർച്ചമായിട്ട് കൂട്ടിച്ചേർക്കണം അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോഴാ മനസ്സിലാകുള്ളൂ ഈസാനബി എന്തിനാ തിരിച്ചിറങ്ങുന്നത് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു യുക്കല്ലുമുന്നാസിഫിൽ മഹ്ദി വ കഹില ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊട്ടിലിൽ വെച്ച് സംസാരിച്ചു വ കഹില സംസാരിച്ചു എന്നാണ് കുഹൂൽ എന്ന് പറഞ്ഞാൽ ആ കുഹൂലിന്റെ പ്രായം വരെ ഈസാ നബി ഭൂലോകത്തുണ്ടായിട്ടില്ല അപ്പൊ കഹില കുഹൂല് എന്ന് പറയുന്ന ആ പദം മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിന് മുകളിലോട്ടാണ് ആ കാലഘട്ടത്തിൽ ഈസാ നബി സംസാരിച്ചു എന്ന ഖുർആാന്റെ ആയത്ത് ശരിയാകണമെങ്കിൽ ഈസാ നബി ഇറങ്ങിയും വിട്ടു മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഉയർത്തുന്നത് എത്രാമത്തെ വയസ്സിൽ എത്രാമത്തെ വയസ്സിൽ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ മുപ്പത്തിമൂന്ന് വയസ്സിന് വലിയ പ്രാധാന്യമുണ്ട് സ്വർഗത്തിലും എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സാണ് അള്ളാഹു സുബാനുദ്ര മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ അങ്ങനെ ഇമാം മഹദി അലൈഹി സലാത്തു വസ്സലാം അസറ നമസ്കാരത്തിന് നേതൃത്വം നൽകും ദിമിഷ്കിലെ പള്ളിയിൽ അള്ളാഹു കാണാൻ തോക്കിക്ക് നൽകട്ടെ ഒന്ന് പോണ സഹോദരങ്ങളെ ചുമ്മാ ഈ ആയിരവും രണ്ടായിരവും കൊടുത്തിട്ട് പെരുന്നാളിന് വീഗാലാൻഡിൽ പോയാൽ പോരാ ഇസ്ലാമിന്റെ ചരിത്രം ഉറങ്ങുന്ന ഭൂമി ഒന്ന് കാണണം ധാരാളം ആളുകൾ ഉമ്രയ്ക്ക് വേണ്ടിയൊക്കെ പോകുന്ന സമയത്ത് ചരിത്രഭൂമിയിലൂടെ ഒരു യാത്ര എന്നൊക്കെ പറഞ്ഞ പത്രത്തിൽ പരസ്യം കാണാം ഒന്ന് പോകണം പോയി ഇതൊക്കെ കണ്ടിട്ട് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിച്ച ചാവുകടല് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ച തൂരിസീന പർവ്വതം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച വൃക്ഷം അള്ളാഹു ശബ്ദം കേട്ടല്ലോ ഫിൽ ബുക്കത്തിൽ മുബാറക്കത്തി മിന ഷദറ സുറത്തു താഹ ആ വിളിച്ച വൃക്ഷം അതുപോലെ ബഹുമാനപ്പെട്ട പ്രവാചകന്മാരുടെ കബറിടങ്ങൾ ഇങ്ങനെ ധാരാളം ഇസ്ലാമിക ചരിത്ര പശ്ചാത്തലങ്ങൾ ഉറങ്ങുന്ന ഭൂമിയൊക്കെ ഒന്ന് പോയി കാണണം ബൈത്തുൽ മുഖദ്ദസ് കാണണം ബൈത്തുൽ മുഖദ്ദസ് പുതുസെന്ന് കാണണ്ടേ ദിമിഷ്കിലെ പള്ളി കാണണ്ട ഈ പള്ളി കാണാം ആകെ ഒരു ലക്ഷം രൂപ മതി ഒറ്റ ലക്ഷം രൂപ മതി പോയി ഇതൊക്കെ കണ്ടിട്ട് ഉമ്രയും നിർവഹിച്ച് തിരിച്ചു വരാം ഞാനൊന്ന് പോണോന്ന് വലിയ ആഗ്രഹിച്ചിരിക്കുകയാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇതൊക്കെ പോയി കാണാൻ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ച ചാവുകടല് ലോക ഖുർആാനിൽ അള്ളാഹു ധാരാളം സമൂഹത്തെ നശിപ്പിച്ച ചരിത്രം പറയുന്നുണ്ട് അള്ളാഹു ഏറ്റവും വലിയ ശിക്ഷ കൊടുത്തത് ലൂത്തുനബി അലി ഹിസ്ലാത്തു വസ്സലാമിന്റെ സമൂഹത്തെയാ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെയൊക്കെ പേമാരി പെയ്യിപ്പിച്ചിട്ടും ഇടിമുഴക്കുണ്ടാക്കിയിട്ടും ഒക്കെ അള്ളാഹ് നശിപ്പിച്ചത് ലൂത്ത് നബിയുടെ സമൂഹത്തെ അള്ളാഹ് നശിപ്പിച്ചെങ്ങനെയാണെന്നറിയോ മലക്കിങ് വന്നു വന്നിട്ടൊരു കോരലങ്ങ് കോരി ഈ തട്ടുകടയിലൊക്കെ ദോശ മറിച്ചിടുന്ന മാതിരി ചട്ടക അകത്തോട്ടങ്ങ് കയറ്റിട്ട് ഒരു പൊക്കങ്ങ് പോക്കും കുറച്ച് ബിരുദന്മാരായ തട്ടുകടക്കാരാണ് ഇത്രയും പൊക്കിട്ടൊന്ന് കമത്തിയടിക്കും ബഹുമാനപ്പെട്ട മലക്കുകൾ വന്നിട്ട് ലൂത്ത് നബിയുടെ സമൂഹം താമസിച്ചിരുന്ന ഭൂമി ഒന്ന് പൊക്കി കൈ അടിയിലോട്ടിട്ടിട്ടൊന്ന് പൊക്കി പൊക്കിയിട്ട് എവിടം വരെ പൊക്കി എവിടം വരെ പൊക്കി ചരിത്രത്തിൽ കാണാം ഹത്ത സമായി സൗത്തദ്ദജാജ ആ നാട്ടിൽ ജീവിച്ചിരുന്ന കോഴികളുടെ ശബ്ദം ആകാശത്തുള്ളവർ കേൾക്കുന്നത് വരെ പൊക്കി യൂത്രബ് അലി സ്വലാത്തു വസ്സലാമിന്റെ നാട്ടിലെ ഭൂമിയിൽ കോഴിക്കുട്ടി കിടന്ന കോഴിയില്ലേ ആ കോഴി കരയുന്ന ശബ്ദം ആകാശത്തുള്ളവർ കേട്ടു അപ്പൊ അത്രയും അടുത്തുവരെ പൊക്കി ഇങ്ങനെ ഒന്ന് പൊക്കിയിട്ട് ഒരൊറ്റ അടി നേരെ കമഴ്ത്തി ഒരൊറ്റ അടി അടി ആ കഥ പറയും ചാവുകൾ ഏത് കടലിൽ കയറി കിടന്നാലും മുങ്ങിപ്പോകും പക്ഷെ ചാവുകടലിൽ കിടന്നാൽ ഇപ്പോഴും മുങ്ങൂല ചാവുകടലെ നിങ്ങൾ ചാട് നോക്കി മുങ്ങൂല ഇങ്ങനെ ചരിത്രങ്ങൾ അറിയുന്ന കിയാമത്ത് നാളിന്റെ ഈ ചരിത്രം മുഴുവൻ ഉണ്ടാകുന്നത് ബൈത്തുൽ മുഖദ്സ് ദിമിഷ്കിലെ പള്ളിയൊക്കെയാണ് ഒന്ന് പോയി കാണണം വെറുതെ നമ്മൾ ഈ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ ഇരിക്കണമെന്ന ഒരു ലക്ഷം രൂപയുടെ നമ്മൾ അടുത്ത പത്ത് സെന്റിന് അഡ്വാൻസ് കൊടുക്കും നമുക്ക് മൊത്തം ഈ മോഹമാണ് ഇങ്ങനെ അങ്ങ് പിടിച്ച് പിടിച്ച് പിടിച്ചു കൊണ്ടുപോകണം ഇല്ല സഹോദരങ്ങളെ ഇജ്ജത്തുള്ളവനായിട്ട് ജീവിക്കണമെങ്കിൽ ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞു കരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് പകർന്നു പറഞ്ഞു കൊടുക്കണം പറയൂലേ അള്ളാഹു സുബാനോത്തല മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ അങ്ങനെ അസർ നിസ്കാരം കഴിഞ്ഞു ആ ഈസാനബി ഇറങ്ങുന്ന സംഭവമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി നിമിഷ്കിരപ്പള്ളിയിലെ വെള്ളമിനാരത്തില് ലക്ഷക്കണക്കിന് മലക്കുകളുടെ അകമ്പടിയോടെ മറിയമിന്റെ പുത്രൻ ഈസാ ആ പള്ളിയുടെ മിനാരത്തിന് ഇപ്പോഴും വെള്ളമിനാരം ആ വെള്ളമിനാരം ആ വെള്ളമിനാരത്തിലോട്ട് കടന്നു വരുമ്പോ സഹോദരങ്ങളെ ദജ്ജാലുകൊണ്ട് പൊറുതിപൊട്ടിപ്പോയ സമൂഹം പക്ഷേ അള്ളാന്റെ റസൂല് പതിനാല് നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു ഗജാല് ലോകം മുഴുവനും ഫിത്രയുമായി നടക്കും പക്ഷേ എന്റെ മക്കയിലോ മദീനയിലോ ഗജാല് കയറില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ അള്ളാന്റെ റസൂലിന്റെ പാപവതന സ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ മക്കത്തുൽ മുക്കറമ മദീനത്തുൽ മുനവറ സമയത്ത് അള്ളാന്റെ റസൂലിന്റെ പട്ടണത്തിൽ ദജ്ജാല് കയറില്ല ദജ്ജാല് കയറില്ല സഹോദരങ്ങളെ കഴിഞ്ഞ ആഴ്ച ഉമ്രയ്ക്ക് പോകുമ്പോ പത്ത് ദിവസം കഴിഞ്ഞ് മദീനത്തോട്ട് കടന്നു പോകുമ്പോ എന്റെ കൂടെയുള്ള ആള് കാണിച്ചു തന്നു കാറിലിരിക്കുമ്പോ ഉസ്താദെ കണ്ടോ അതാണ് ജുനുഫ് മല അതാണ് ഒരു മലയുടെ ഭാഗം ആ മലയ്ക്ക് പേര് പറയുന്നത് ജുനുഫ് എന്നാണ് ആ മലയുടെ മുകളിൽ സൗദി രാജാവിന്റെ പാലസാണിപ്പോ ആ മലയുടെ മുകളിലാണ് ദജ്ജാല് വന്ന് കയറി കേൾക്കുക ഇന്ന് ആ മല നിങ്ങൾക്ക് കാണാം മദീനത്ത് പോയാൽ ആ മലയുടെ പേര് ജുഹുഫ് എന്നാണ് ജുഹുഫ് അവിടെയാണ് ഗജ്ജാല് വന്നിറങ്ങുന്നത് എന്നാണ് പറയുക ആ മലയുടെ മുകളിൽ ഇപ്പോൾ സൗദി രാജാവ് പാദസ് വെച്ചിരിക്കുകയാണ് നമുക്ക് വലിയ